സാവധാനത്തിൽ മാറ്റണം ചെറിയൊരു വരിയ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ചൈതന്യവത്താകണം ആത്മീയ ചൈതന്യം തുളുമ്പണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പഞ്ചശുദ്ധിയോടുകൂടി അകത്തേക്ക് കയറാൻ സാധിക്കണം ആനക്കസർത്തും ബ്രേക്ക് ഡാൻസും മിമിക്രിയും ബാലയും സിനിമാറ്റിക് ഡാൻസും കൊണ്ട് അമ്പലങ്ങൾ വിറങ്ങലിക്കരുത് ആവശ്യമില്ലാത്ത കഥനയും ഡൈനമിറ്റും പൊട്ടിച്ച് സൾഫറും ഫോസ്ഫറസും സെലീനിയവും പൊട്ടാസ്യവും അലൂമിനിയത്തിൻ്റെയും ഓക്സൈഡ് കൊണ്ട് അന്തരീക്ഷം മൊത്തം മലിനീകരിച്ച് വികൃതമായ ചന്തയായി മാറുന്നു ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത് ആത്മീയ കേന്ദ്രങ്ങളാകണം പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രശ്നം വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങളായി മാറരുത് അതെല്ലാം നന്മകളുടെ ശിരാകേന്ദ്രമാകണം വൃത്തിയും വെടിപ്പും ചൈതന്യവും തുളുമ്പുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾക്ക് മാർഗദർശകരാകാൻ നിങ്ങൾക്ക് സാധിക്കണം ഭാരതത്തെയും കേരളത്തെയും മാറ്റണമെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഭാരതീയർക്ക് മനസ്സിലാകുന്ന ഭാഷ ആത്മീയതയുടെ ഭാഷയാണ് വിവേകാനന്ദൻ പറയേണ്ടായി അമേരിക്കക്കാരനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ബിസിനസ് സബ്ജക്റ്റ് പറയണം ഇംഗ്ലീഷുകാരനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ പവർ അധികാരത്തെ കുറിച്ച് പറയണം ജപ്പാൻകാരനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ പാട്രിയോട്ടിസം ദേശസ്നേഹത്തെ കുറിച്ച് പറയണം ഫ്രഞ്ചുകാരനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ സൗന്ദര്യത്തെ കുറിച്ച് പറയണം ഇതൊന്നും ഈ നാട്ടിൽ വർക്ക് ചെയ്യില്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് ആത്മീയത മാത്രം അതുകൊണ്ട് നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങൾ ഉജ്ജ്വലമായ ചൈതന്യവത്തായ വൃത്തിയുള്ള ചൈതന്യം തുളുമ്പുന്ന സയന്റിഫിക് സ്പിരിച്വാലിറ്റിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നന്മ നിങ്ങളുടെ മക്കളിൽ നന്മകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിലും നന്മകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരൽപ്പം സമയം മാറ്റിവെക്കാൻ സാധിക്കണം അതേപോലെ അടുത്ത പാരഗ്രാഫ് പത്രമാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പറയാനുള്ളത് ഈ നാടിനെ അവഹേളിക്കരുത് ഈ നാടിനെ അപകീർത്തിപ്പെടുത്തരുത് doctor A P J Abdul Kalam അദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോൾ കണ്ട കാഴ്ച വിവരിക്കേണ്ടായി അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ എന്ന രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ഇസ്രായേലുകാർ പ്രസിദ്ധീകരിക്കില്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ പേജിൽ ചെറുതായിട്ട് കൊടുക്കുക മാത്രം അവനവൻ്റെ രാഷ്ട്രത്തെയും ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ പലതും അതല്ലായിരുന്നു എങ്കിൽ വെറുതെ ഒന്ന് ചിന്തിക്ക ഒരു പ്രശ്നം വെക്കല് എന്തെല്ലാം ഇഷ്യൂ ആക്കി ഒരമ്പലത്തിൽ പ്രശ്നം വെച്ചത് ആർക്കാ ഇതിന് വിശ്വാസമുള്ളത് അത് ദേവസ്വം ബോർഡും കുറച്ച് ആൾക്കാരുമായി ബന്ധപ്പെട്ടതിനെ എത്ര ചാനലിലാ വന്നത് എത്ര പത്രങ്ങളിലാ വന്നത് ഇതെന്തായിരുന്നു കാർഗിലില് പാകിസ്ഥാൻകാര് ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ വരാത്ത അത്രയും സീരിയസ് ആയിരുന്നു പതിനെട്ട് വർഷം മുമ്പ് ഒരു അമ്മച്ചി വീണത് ഇത് ആർക്ക് എന്നിട്ട് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോഴും ഉണ്ടായിരുന്നില്ല അതിന്റെ മുമ്പും ഉണ്ടായിരുന്നില്ല പിന്നെ ഇല്ല ഇതിനെയാണ് എടുത്ത് ഒരു ഇഷ്യൂ ആക്കി മാറ്റി India Vision C N N I B N ഇതെല്ലാം കാണിച്ചപ്പോൾ ഇത് തന്നെയാണ് ജർമ്മനിയിലും ഫ്രാൻസിലും അമേരിക്കയിലും റഷ്യയിലും ഇംഗ്ലണ്ടിലും കാണിച്ചത് ഭാരതത്തില് കേരളത്തില് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ദേവാലയത്തില് ഒരു സ്ത്രീ പതിനെട്ട് വർഷം മുമ്പ് ക്ഷേത്രത്തിൽ വീണതിന് കേരളം കത്തുകയാണ് എന്തായിരുന്നു വാർത്ത അവർക്ക് ഈ വാർത്ത എവിടെന്നാ കിട്ടിയത് നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇവിടെ നിന്ന് കത്തിച്ചു വിടുന്നത് എന്തെല്ലാമാ കത്തിച്ചു വിടുന്നത് അവനവന്റെ നാടിനെ അവനവന്റെ പൈതൃകത്തെ അവനവന്റെ സംസ്കാരത്തെ അപകീർത്തിപ്പെടുത്താൻ ഏത് ചെറിയ അനുഭവം ഉണ്ടായാലും അത് മുഴുവനും ഇഷ്യൂ ആണ് ചില ധ്യാന കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ആൾക്കാർ മരിക്കുന്നു ഒരാളും അന്വേഷിക്കാനില്ല ഓരോ ആഴ്ചയും മരിച്ചു കഴിഞ്ഞ എട്ടാഴ്ചകളിൽ കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പത്രമാധ്യമക്കാരും അന്വേഷിച്ചിറങ്ങിയില്ല ഒരു സന്യാസി ആരെയോ കൊന്നു എന്ന് പറഞ്ഞ് പട്ടാളത്തിനെയും കൊണ്ട് ആന്ധ്രാപ്രദേശത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്തവര് എന്തുകൊണ്ട് ഇവിടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നില്ല അറിഞ്ഞൂടാ ആർക്കൊക്കെയോ വേണ്ടി പത്രമാധ്യമങ്ങൾ സത്യത്തിന്റെ അന്വേഷകരായി പോകുന്നു പത്രമാധ്യമത്തിലെ പ്രവർത്തകരെ ഞാൻ ഒന്നും പറഞ്ഞതല്ല ഒരു വരി തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത് ഏതോ ഒരാള് പത്രമാധ്യമ പ്രവർത്തകരെ പിതൃശൂന്യൻ എന്ന വാക്കിൽ ഉപയോഗിച്ചു ലോകത്തിൽ ഒരു പിതൃശൂന്യനെ ഉള്ളൂ കറക്റ്റ് മതപ്രകാരം ജനിച്ച ഒരാള് അതിവിടെ അല്ല ജനിച്ചത് പാലസ്തീനിലാണ് അദ്ദേഹം മാത്രമാണ് കന്യാമറിയത്തിൽ നിന്ന് ജനിച്ചത് അദ്ദേഹത്തിന് മാത്രമേ അച്ഛനില്ലെന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്കൊക്കെ അച്ഛനില്ലാതെ ജനിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു സന്തോഷിക്കേണ്ടതിന് പകരം എന്താ അതിൽ കാട്ടിക്കൂട്ടിയത് കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞതല്ല നമുക്ക് വിഷമമില്ല പക്ഷെ അതെല്ലാമാണോ ഇപ്പോഴത്തെ ഇഷ്യൂ ആയിട്ടുള്ളത് ഈ നാടിൽ നടക്കുന്ന ബോംബ് സ്ഫോടനം ഈ നാടിൽ നടക്കുന്നതായ വടിവാളും അതുപോലെ ചങ്ങലയും പിടിക്കുന്നത് ഈ നാടിലെ ബോംബ് ഉണ്ടാക്കുന്നത് തീ എത്രയെല്ലാം സ്ഥലത്ത് എക്സ്പ്ലോസീവ്സ് കണ്ടെത്തുന്നു ഇതല്ലേ ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ശബരിമലയിൽ ഏത് അമ്മച്ചി വീണാൽ എന്താ ആര് പ്രശ്നം വെച്ചാൽ എന്താ ആര് അമ്പലത്തിൽ പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്താ ഇവിടെ ഈ നാടിൻ്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങൾ നടന്ന് പുറത്തൊന്നും അറിയാതെ വാനിഷ് ചെയ്തു പോകുമ്പോൾ പത്രമാധ്യമത്തിലെ പ്രവർത്തകരെ രണ്ട് കയ്യും കുപ്പി തൊഴുതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ നാടിൻ്റെ സുരക്ഷ നാടിൻ്റെ നന്മ നാടിൻ്റെ ചൈതന്യവത്തായ പൈതൃകം ഇതിന് സംരക്ഷകരാവുക നാടിനെ അവഹേളിക്കുന്നത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നത് നാടിനെ തകർക്കുന്നത് അതാരായാലും അവിടെയാണ് നിങ്ങളുടെ പേനയും ചലിക്കേണ്ടത് പത്രവും ക്യാമറയും ചലിക്കേണ്ടത് അതിന് സാധിക്കുമ്പോഴാണ് പത്രമാധ്യമങ്ങള് മാനവീക നന്മയുടെ ഉദാത്ത കിരീടവും വെച്ചുകൊണ്ട് നിർത്തുന്നത് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം സാധിക്കും അതിന് പത്രമാധ്യമ പ്രവർത്തകരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക നല്ല കാര്യങ്ങൾ അവരെ അറിയിക്കുക എല്ലാവരെയും അറിയിക്കുക ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടികൾ നടത്തുമ്പോൾ സംഘാടകരോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ തേജസ് എന്ന പത്രത്തിന് കൊടുത്തോ സർ അത് മുസ്ലിം പത്രമാണ് സർ ദേശാഭിമാനിക്ക് കൊടുത്തോ സർ അത് കമ്മ്യൂണിസ്റ്റ് പത്രമാണ് സർ നിങ്ങളോട് ആര് പറഞ്ഞു പത്രം ആരുടെയാണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾ തേജസ്സിൽ കൊടുക്ക കറക്റ്റ് മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും നിങ്ങൾ ദേശാഭിമാനി കൊടുക്ക എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലും കയറി ചെല്ലും അല്ലാതെ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റില്ല ഇത് പത്രം തന്നെ അകത്തേക്ക് കയറി ചെല്ലും എന്താ കുഴപ്പം അങ്ങനെ ചിന്തിച്ചിട്ടില്ല സർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഏത് പത്രമായാലും ഏത് മാധ്യമമായാലും ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാ പത്രവും സന്ദേശം വഹിക്കുന്നവരാണ് നന്മകളുടെ സന്ദേശം കൊടുത്താൽ അവർ നന്മയുടെ സന്ദേശവും വഹിക്കാതിരിക്കില്ല അവർക്കും അറിയാം സമൂഹത്തിന്റെ ധർമ്മബോധം എന്തെന്ന് അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവർ നന്മകൾ നിങ്ങൾ ചെയ്യുമ്പോൾ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അവർ ലോക ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പെടുത്താതിരിക്കട്ടെ അവരെ വിമർശിക്കുകയല്ല അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക നന്മകൾ ജനതയ്ക്ക് അറിയിക്കാൻ വേണ്ടി നല്ല ലേഖനങ്ങൾ എഴുതുക നല്ല കൊട്ടേഷൻസ് കൊടുക്കുക ആ ദിനത്തിന്റെ പ്രത്യേകതകൾ കൊടുക്കുക അനുഭവങ്ങൾ കൊടുക്കുക നല്ല വാർത്തകൾ കൊടുക്കാം അതവർ പ്രസിദ്ധീകരിക്കാതിരിക്കില്ല കാരണം എല്ലാ പത്രത്തിനും പത്രധർമ്മത്തിന്റെ മൂല്യം അറിയാം നന്മകൾ കിട്ടാത്തത് കൊണ്ട് ഇടാത്തവരുമുണ്ട് നന്മകൾ കൊടുക്കാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകര് നമ്മളുടെ കൂടെ ഉണ്ടാകാതിരിക്കില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അനുഭവം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ നടത്തിയ ജസ്റ്റ് പ്രസ് കോൺഫറൻസിൽ എത്ര ഗംഭീരമായിട്ട് ആ പ്രസ് മാധ്യമം റെസ്പോണ്ട് ചെയ്തത് ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും സർവരും പല പ്രാവശ്യം കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു കാരണം നമ്മൾ അവരെ അറിയിച്ചു അവരുടെ അനുഗ്രഹാശിസുകൾ വേണമെന്ന് പറഞ്ഞു സഹകരണം വേണമെന്ന് പറഞ്ഞു ഇതിൽ വർഗീയത ഇല്ലെന്ന് അറിയിച്ചു ഇത് ഒരു മതത്തിനും വേണ്ടിയുള്ളതല്ല രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാൻ മാനവരാശി തയ്യാറായതുപോലെ മാധ്യമങ്ങൾ തയ്യാറായി ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അനുഭവം അതുകൊണ്ട് നിങ്ങൾ എവിടെ കർമ്മം നല്ലത് കണ്ടാലും നല്ലത് കേട്ടാലും നല്ലത് ചെയ്താലും പത്രമാധ്യമ പ്രവർത്തകരിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്കിലേക്ക് എത്തിക്കാനുള്ള ധർമ്മബോധം കൂടി നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുന്നു ബുദ്ധിജീവികളുടെ പത്രം നോക്കി ബോറടിച്ചോ ഇല്ല ഇല്ലാതെ നിർത്താം കൂടുതൽ മുമ്പോട്ട് പോകണില്ല ബുദ്ധിജീവികളുടെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ബുദ്ധിജീവികളുടെ ലക്ഷണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് ലക്ഷണമാണ് ഉള്ളത് ആടിൻ്റെ ലക്ഷണം പശുവിൻ്റെ ലക്ഷണം ബുദ്ധിജീവികളുടെ ലക്ഷണം പോലെ തൊണ്ണൂറ്റിനാല് ലക്ഷണങ്ങൾ ചേർത്ത് ഒരു നല്ല രീതിയിൽ അയ്യായിരം നോട്ടീസ് ഇറക്കി എല്ലാ ബുദ്ധിജീവികൾക്കും പോസ്റ്റലായിട്ട് അയച്ചു എല്ലാ ബുദ്ധിജീവികൾക്കും അയച്ചു അതോടുകൂടി പത്രമാധ്യമങ്ങളിൽ ബുദ്ധിജീവി പ്രയോഗമില്ല ഇപ്പോൾ ഇപ്പൊ ബുദ്ധിജീവി പ്രയോഗമേ ഇല്ല മാത്രമല്ല സാംസ്കാരിക നായകന്മാരെന്ന ആൾക്കാരായി അവർ മാറി ഇപ്പൊ കൂട്ട ഒപ്പിട്ട് ഒന്നും അവർ പത്രങ്ങൾക്ക് കൊടുക്കണില്ല കൂട്ടയോട്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ ദേശസ്നേഹം ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗമാണ് ഈ അറ്റം മുതൽ കാറ്റം വരെ കൂട്ടയോട്ടം നടത്തുക അവിടെ ഹോർലിക്സ് കമ്പനിക്കാരനെ പിടിച്ച് നിർത്തിയിട്ട് റെഡിയാക്കി വയ്ക്കുക ഹോർലിക്സ് ബിസ്ക്കറ്റും ഹോർലിക്സ് സൊല്യൂഷനും കാരണം കൂട്ടയോട്ടത്തോടു കൂടി അവന് ദേശസ്നേഹം വളർന്നു മുമ്പിലോടിയത് കളക്ടർ പുറകിലോടിയത് ഡി വൈ എസ് പി എൻ്റെ ഈശ്വര ഇങ്ങനെ ദേശസ്നേഹം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഈ നാട് എന്നേ നന്നായി പോകുമായിരുന്നു ഇത് ജവഹർലാൽ നെഹ്റു മരിക്കുന്നതിന് മുമ്പ് അറിയിക്കേണ്ടതായിരുന്നു അദ്ദേഹം പിള്ളേരിൽ നല്ല ബോധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമാക്കി മാറ്റി അതേപോലെ ഇതുപോലെ വല്ലതും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നില്ല കൂട്ടയോട്ടം കൊണ്ട് ഇപ്പം അതില്ല കാരണം ഇപ്പം ചങ്ങലപിടുത്തം ഇല്ല കാരണം ബുദ്ധിജീവികൾക്ക് മനസ്സിലായി തുടങ്ങി ഈ ചങ്ങലപിടുത്തം കൊണ്ടൊന്നും ഉദ്ദേശിച്ച കാര്യം നടക്കില്ല മൊത്തം ട്രാഫിക് ബ്ലോക്കായി പെട്രോളും ഡീസലും പോകും വേറെ ഒരു പിടുത്തവും ഇല്ല ബുദ്ധിജീവികൾ മാറിത്തുടങ്ങി ഒരു ബുദ്ധിജീവിയുടെ അടുത്ത് ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഞാൻ പോയതിന് ശേഷം അദ്ദേഹം താമസിക്കാൻ വരികയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു പരിചയപ്പെടുത്തി ഡോക്ടർ സുകുമാരൻ നായർ എന്നെ പരിചയപ്പെടുത്തി ബുദ്ധിജീവിയെ തൊഴിൽ അപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണന് എന്നോട് പുച്ഛമാണല്ലേ എന്ന് ബുദ്ധിജീവി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ലോകത്തിൽ ഒരാളോട് എനിക്ക് പുച്ഛമില്ല ഞാൻ എന്തിനാ പുച്ഛിക്കുന്നത് പിന്നെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ പലരും പുഷ്പാഞ്ജലി നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തുക അതെ ഒന്നും അങ്ങക്ക് തോന്നരുത് അങ്ങ് വേഗം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് ഈ മനുഷ്യൻ്റെ നെഞ്ചൊന്ന് കത്തിയത് എനിക്ക് മുഖത്ത് കാണാം പിന്നെ അയാൾ ബുദ്ധിജീവി പദം വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ ഹിന്ദുവായ ബുദ്ധിജീവി ഒരു സുവിശേഷ പ്രസംഗവും ഉദ്ഘാടനം ചെയ്യാൻ പോണില്ല അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം ഉദ്ഘാടനം ചെയ്യലാണ് അങ്ങയുടെ പ്രധാന ജോലി ഇപ്പം അതൊക്കെ നിർത്തി മറ്റൊരു ബുദ്ധിജീവിയും നിർത്തി ഭാര്യയെ രാത്രി കാണാറുണ്ട് പകൽ കാണാറില്ല സംസാരിക്കാറുണ്ട് ഇപ്പം സംസാരിക്കാൻ പറ്റണില്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങി എന്താ കാരണം എന്നറിയോ ബുദ്ധിജീവിയുടെ ലക്ഷണം കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ലക്ഷണമാണോ ഇത് എന്നൊരു സംശയം തോന്നി തുടങ്ങി അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ ഈ കാറ്റഗറി പെട്ടതല്ല എന്ന് തന്നെത്താനെ തോന്നിയതാണെന്ന് തോന്നുന്നു ഇത്രയും ഞാൻ പറഞ്ഞത് ഒരക്ഷരം പോലും ഒരാളെ കളിയാക്കാനല്ല ബുദ്ധിജീവി ചമഞ്ഞ് പലരും ഈ നാടിൻ്റെ പൈതൃകത്തെയും നാടിൻ്റെ നന്മയെയും അവഹേളിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ നടന്നിരുന്നു അവരെ അറിയിക്കേണ്ടതുപോലെ പതുക്കെ അറിയിച്ചപ്പോൾ അവർക്ക് അറിയേണ്ട വിധത്തിൽ അറിയാൻ സാധിച്ചു അത്രയേ ഉള്ളൂ ഇത് നമുക്ക് സാധിക്കണം അതിന് ഞാൻ പാലക്കാടിലെ ധാരാളം ബുദ്ധിജീവികളെ നമ്മുടെ ആരാധ്യനായ ശങ്കരനാരായണനും ഹരിദാസ് സാറും ചെന്ന് കണ്ട് തൊഴുത് അവരോട് സംസാരിച്ചിട്ട് അവരൊക്കെ മതം മാറ്റി മൊത്തത്തിനെ മതം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പാലക്കാടിലെ ബുദ്ധിജീവികളില്ല എന്താ കാരണം ഇവരെ രണ്ടുപേരാ കാരണം കാരണം എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിച്ചു ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇതെടുത്തു പറയാൻ കാരണം പലരും പലതാണെന്ന് ധരിച്ച് ഈ നാടിൻ്റെ നന്മയെയും പൈതൃകത്തെയും ആരാധ്യമായ ദേശസ്നേഹത്തെയും അവഹേളിച്ച് ഈ നാടിൻ്റെ മൊത്തം പൈതൃകത്തിൻ്റെ അവകാശികൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മുദ്ര കൊട്ടി തടി തപ്പുന്ന ഒരു രീതി അത് മാറ്റി മാറ്റണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമല്ല ഈ നാടിൻ്റെ പൈതൃകം ഈ നാടിന്റെ പൈതൃകം എല്ലാവരുടേതുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വ്യംഗ്യാർത്ഥത്തില് പ്രസംഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവരെ മാറ്റാൻ സാധിച്ചു ബുദ്ധിജീവികള് നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ട് അവർക്ക് പ്രസംഗിക്കേണ്ട വിഷയം നമ്മൾ കൊടുക്കാം അതിര് കടന്നാൽ ഇപ്പുറത്തുള്ളവന്റെ കയ്യിൽ ഒരു നോട്ട് കൊടുക്കാം പെട്ടെന്ന് നിർത്തിക്കോളും ഇതൊക്കെ നല്ല കൺട്രോളാണ് പശുവിന് മൂക്ക് കയറിടുന്നത് എന്തിനാണ് സ്പീഡിൽ ഓടാതിരിക്കാനാണ് അത് തന്നെ ചെയ്യാൻ സാധിക്കണം പതുക്കെ ഒക്കെ കൺട്രോൾ ഒന്ന് പിടിച്ചുകൊണ്ട് ഇവരെയും നമുക്ക് മാറ്റണം മാറ്റി ആക്കലല്ല ബുദ്ധിജീവികളെ മാറ്റി ഈ രാഷ്ട്രത്തിൻ്റെ നന്മ അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുമെന്ന് മാത്രമല്ല സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യും അമ്മമാര് മാറണം മാതാപിതാക്കൾ മാറണം അധ്യാപകർ മാറണം വിദ്യാർത്ഥികൾ മാറണം നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങളും നേതാക്കളും മാറണം നമ്മളുടേതായ പത്രമാധ്യമ പ്രവർത്തകർ മാറണം നമ്മളുടെ ഗവൺമെന്റിന്റെ സെർവൻസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മാറണം മാറ്റണം ചെറിയ ചെറിയ രീതിയിൽ കുറിച്ച് ബോധമുണ്ടാക്കുക ബുദ്ധിജീവികൾ മാറണം പിന്നെ നമ്മളെല്ലാം അടങ്ങുന്ന പൗരന്മാരും സാവധാനത്തിലൊന്ന് മാറിയാൽ ഈ നാട് മാറാതിരിക്കില്ല ഇപ്പൊ പറഞ്ഞ എല്ലാവരും കൂടി ചേർന്നതാണ് ഈ ഭാരതത്തിന്റെ പൗരന്മാര് ഈ ആറ്റം ബോംബ് രണ്ടെണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറുകളില് നാഗസാക്കിയിലും ഹിരോഷിമയിലും വീണ് ചാരമായ ജപ്പാന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ഉജ്ജ്വലമായ രാഷ്ട്രത്തിന്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ അഗ്നിപർവ്വതങ്ങളുടെ നാടായ ഉദയസൂര്യന്റെ നാടായ ജപ്പാന് സാധിക്കുമെങ്കിൽ ഭാരതത്തിനും അത് സാധിക്കും അത് സാധിക്കാതിരിക്കില്ല India sixty vision and mission അതിന് ചെറിയൊരു ഉദ്ദേശമേ ഉള്ളൂ പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മളുടെ മനസ്സിനകത്ത് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനമുണ്ട് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സ്നേഹമുണ്ട് രാഷ്ട്ര പൈതൃകത്തെക്കുറിച്ചുള്ള ബോധമുണ്ട് അതില്ലായിരുന്നു എങ്കിൽ ഇത്രയും വ്യക്തികൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമായിരുന്നില്ല ആ ബോധം ഉണ്ടായിരുന്നില്ല വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ ഇരുന്നത് ഉറപ്പിച്ചു പറയാം എൻ്റെ സബ്ജക്റ്റ് ബയോ കെമിസ്ട്രിയാ ഞാൻ ഇപ്പോ ഒരു പാരഗ്രാഫ് ബയോ കെമിസ്ട്രി പറയാം ഒരൊറ്റ ആൾ ഇവിടെ ഇരിക്കില്ല നിങ്ങൾ പറയും കേട്ടയിടത്തോളം മതി ഇനി ഞങ്ങൾ പോവാണ് സർ അപ്പോൾ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ ഇരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വികാരവും വിചാരവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇരുന്നത് നിങ്ങൾക്ക് നല്ല അമ്മയാകണമെന്ന് ആഗ്രഹമുണ്ട് നല്ല പിതാവാകണമെന്ന് ആഗ്രഹമുണ്ട് മക്കളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും തൊഴുതു നിൽക്കുന്ന മക്കളായി നിങ്ങളുടെ മക്കളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവരിച്ച് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവര് സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റ പറയണമെന്ന് ആഗ്രഹമുണ്ട് അവർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കാല് തൊട്ട് നമസ്കരിച്ചാൽ നിങ്ങളുടെ ശരീരവും മനസ്സും കൂരി തരിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മക്കൾ നന്മ നിറഞ്ഞ ഉജ്ജ്വലമായ ധർമ്മബോധമുള്ളവരാകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നല്ലവരാകണമെന്ന് ആഗ്രഹമുണ്ട് ഏറ്റവും ഉജ്ജ്വലമായ സ്കൂളിൽ നിങ്ങൾ ആക്കിയപ്പോഴും ആ കുട്ടിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആ ആഗ്രഹം എല്ലാവരും ധാർമ്മിക ബോധമുള്ളവരാകണമെന്ന് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹത്തിനെ ഭാരതീയർ പറയും ഇച്ഛാശക്തി ഈ ആഗ്രഹത്തിനെ ഭാരതീയർ പറയും ഇച്ഛാശക്തി ഉണ്ടാകണം പത്താം ക്ലാസ് പോലും പഠിക്കാത്ത ആൽബർട്ട് ഐൻസ്റ്റീന് ഈ ആറ്റം ബോംബിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിച്ചത് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് റഷ്യക്കാരനായ ഗോർബച്ചേവിന് ഭഗവത്ഗീത മൊത്തം ബൈഹാർട്ട് പഠിക്കാൻ സാധിച്ചത് ഇച്ഛാശക്തി ഉള്ളതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഭഗവത്ഗീതയുടെ ഏത് കൊട്ടേഷനും തലങ്ങും വിലങ്ങും പറയാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെ ഒത്തിരി അധികം ചൈതന്യവത്താക്കിയത് കൊണ്ടാണ് ആ ഇച്ഛാശക്തി നിങ്ങൾക്കൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്തും നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ ഈ ഓഡിറ്റോറിയത്തിൽ വന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് പണ്ട് ഇപ്രകാരം ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നെങ്കിൽ മഴക്കാറ് കണ്ടാൽ മതി നമ്മൾ വരില്ല ഒരു ജസ്റ്റിഫിക്കേഷനായി മഴ പെയ്യോന്ന് സംശയിച്ചിട്ടാണ് വരാതിരുന്നത് എന്ന് പറയുന്നവരായിരുന്നു നമ്മൾ നമ്മൾ മാറി മഴയാണെങ്കിലും വരും ഇയാളുടെ പ്രസംഗം ഒത്തിരി കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇയാൾ പറയാൻ പോണതെന്നറിയാം അതറിഞ്ഞിട്ടും നിങ്ങൾ വരുന്നു ഇയാൾ ഇതല്ലാണ്ട് പിന്നെ എന്തോന്നാ പറയാൻ പോകുന്നത് തനിക്കറിഞ്ഞൂടെ ഇല്ല എന്നാലും പോകാം എന്ന് പറയാൻ കാരണം നിങ്ങളുടെ മനസ്സിനകത്തെ ഉത്കടമായ ഇച്ഛാശക്തി അതൊന്ന് ജ്ഞാനശക്തിയാക്കി മാറ്റാം ഇപ്പൊ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം നിങ്ങളിൽ പലർക്കും ഒന്നും അറിഞ്ഞുകൂടാ എന്നും നിങ്ങൾക്കറിയാം ഇനി അറിയേണ്ടത് ഇതറിയേണ്ടതാണ് എന്നറിയണം അറിയാനുള്ള കാര്യങ്ങൾ കയ്യെത്താവുന്ന ദൂരത്തുണ്ട് ഇടയ്ക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കട്ടിലിൽ കിടക്കാൻ പോകുമ്പോൾ ഗാർഡനിൽ ശരിയാക്കുമ്പോൾ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കേൾക്കുക നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പാലക്കാട് വരുമ്പോൾ മാത്രം ഒരൽപ്പം നെഞ്ചിനകത്ത് എന്തോ തോന്നാറുണ്ട് ദുഃഖമാണോ വേദനയാണോ വിഷമമാണോ സന്തോഷമാണോ എന്താ അറിഞ്ഞൂടാ ഓരോരുത്തരും എന്നെ കാണുന്നത് അവരുടെ വീട്ടുകാരനായിട്ടാ പലരും വന്ന് നമസ്കരിക്കുന്നു ഇതിനൊക്കെ യോഗ്യതയുള്ള വ്യക്തിയാണോ ഞാൻ ഒരു അംശം യോഗ്യത എനിക്കില്ല ചിലർ വന്ന് പറയാറുണ്ട് അങ്ങ് മഹാപണ്ഡിതനാണ് രാത്രി വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ ചിരിക്കാറുണ്ട് ഈ മഹാസാഗരം പോലെ അറിവുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അറിവിൻ്റെ മഹാസാഗരത്തിൽ നിന്ന് അര ബക്കറ്റ് വെള്ളം കൊണ്ട് നടക്കുന്ന നമ്മൾ എവിടത്തെ പണ്ഡിതനാവും പത്ത് ജന്മം ജനിച്ചാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കൂടുതൽ കൊണ്ടുപോയി നടക്കാൻ സാധ്യമല്ല എൻ്റെ പാലക്കാടുകാരായ കുടുംബാംഗങ്ങളെ സാധിക്കില്ല അത്രയുമുണ്ട് ഈ നാട്ടിൽ പഠിക്കാൻ അത് ഓർക്കാനും സാധിക്കണില്ല പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പണ്ഡിതനാണെന്ന് തോന്നുന്നത് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് തോന്നുന്നത് നിങ്ങൾ അല്പം പഠിച്ചാൽ അറിയാം ഇനി ഇയാളുടെ പ്രഭാഷണത്തിന് ഞാൻ പോവില്ല കാരണം ഇയാൾ പറയുന്നതൊക്കെ എനിക്കറിയാം എന്ന് നിങ്ങൾ പറയാതിരിക്കില്ല എൻ്റെ സിംപ്ലിസിറ്റിയോ ഹ്യൂമിലിറ്റിയോ താഴ്മയോ എളിമയോ കൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നതല്ല ഇത് ഇതാണ് F A C T fact truth ഇതാണ് ട്രൂത്ത് അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് തിങ്ങി നിറയുന്ന ഇച്ഛാശക്തിയെ തലച്ചോറിനകത്ത് തിങ്ങി നിറയുന്ന ജ്ഞാനശക്തിയാക്കി മാറ്റാം ഈ നോട്ടീസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ കർമ്മം നിർവഹിക്കാൻ അത് ക്രിയാശക്തിയാക്കി മാറ്റാം എനിക്ക് ഉറപ്പുണ്ട് പാലക്കാട് എന്നും നന്മയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും നിങ്ങൾ കൂട്ടത്തിലുണ്ടാകണം മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരണം നിങ്ങൾ എത്ര പേര് വന്നാലും രാത്രി തങ്ങാനുള്ള സൗകര്യം മുഴുവൻ മഹാദേവ ക്ഷേത്രത്തിലുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ അവിടെ സൗകര്യമുണ്ട് നിങ്ങൾ പാലക്കാടുകാരാണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡ് പോലും കൊണ്ടുവരാതെ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഒരു വെരിഫിക്കേഷനും വേണ്ട പാലക്കാട് ജില്ലയ്ക്കകത്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് അവിടെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും കാരണം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ പരമ്പരകൾ അനുഭൂതിയുടെ പരമ്പരകൾ അത് വാക്കുകൾ കൊണ്ട് മുഖത്തിലെ എക്സ്പ്രഷൻ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് നിറഞ്ഞ ഹൃദയത്തോടുകൂടി വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടി ഇവിടെ വന്ന് സുസ്മയരവദനരായി പ്രവർത്തിച്ച് കർമ്മമണ്ഡലത്തിലിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് പ്രണാമം പ്രണാമം പ്രണാമം Thank you.